കനിക്രതൽ എന്നു തുടങ്ങുന്ന ആറ് റക്കുകൾ മംഗളസൂക്തം എന്ന പേരിൽ അറിയപ്പെടുന്നു ഗൃഹപ്രവേശം വിവാഹം എന്നീ മംഗളകരങ്ങളായ സന്ദർഭങ്ങളിൽ ചൊല്ലുന്ന റിക്കുകളാണ് ഇവ the following is Mangalasukta or the riks standard during auspicious occasions like housewarming ceremonies marriage special pujas temples kalasham reception of very important persons, etc. പദപാഠം കനിക്രതൽ ജനുഷം പ്രബ്രുവാണ ഇയർത്തി വാചം അരിതേവ നാവം സുമംഗല ച ശകുനേ ഭവാസി മാ ത്വാ കാ ചിൽ അഭിഭാ വിശ്വ്യ വിതൽ കനിക്രതൽ ജനുഷം പ്രബ്രുവാണ ഇയർത്തി വാചം അരിതേവ നാവം സുമംഗല ച ശകുനേ ഭവാസി മാ ത്വാ കാ ചിൽ അഭിഭാ വിശ്വ്യ വിതൽ കനിക്രതൽ ജനുഷം പ്രബ്രുവാണ ഇയർത്തി വാചം അരിതേവ നാവം സുമംഗല ച ശകുനേ ഭവാസി മാ ത്വാ കാ ചിൽ അഭിഭാ വിശ്വ്യാ വിദൽ